ഹേ അർജുന നീ വിചാരിക്കുന്നു നിന്റെ കൺമുമ്പിൽ കാണുന്ന ആ സംഭവങ്ങളെല്ലാം കുറേ ജന്തുക്കളും അതേപോലെ മനുഷ്യരും സസ്യലതാദികളുമെല്ലാം നിരന്തരം ജനിക്കുന്നുണ്ട് അവയെല്ലാം മരിക്കുന്നുണ്ട് എന്നാണ് നിന്റെ ധാരണ എങ്കിൽ നീ ആ ധാരണ മാറ്റാനൊന്നും നിൽക്കണ്ട വ്യാവഹാരിക സത്യത്തില് വ്യാവഹാരിക ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് നീ അപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ പാരമാർത്ഥിക ജ്ഞാനത്തിലേക്ക് നിനക്ക് യോഗം ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പാരമാർത്ഥിക ജ്ഞാനം ശരീരത്തിലെ മോളിക്യൂളുകളും ശരീരത്തിനെ കമ്പോസ് ചെയ്തിരിക്കുന്ന ജീവാത്മാവും നശിക്കുന്നില്ല എന്നുള്ളത് നിനക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് വ്യാവഹാരികമായിട്ടുള്ള ജനന മരണങ്ങളിലൂടെയാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ അതിനും ഒരു മറുപടിയുണ്ട് solution for your problem is there ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ തസ്മാപരിഹാര്യർത്ഥേ നത്വം ശൂചിതുമർഹസി നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മൂമ്മമാര് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കൃഷ്ണൻ ഇവിടെ അർജുനനോട് പറഞ്ഞത് ജനിച്ചാൽ മരണമുണ്ട് അർജുന മരിച്ചാൽ ആ ജീവാത്മാവിന് പുനർജനനവുമുണ്ട് ഒരു സംശയവുമില്ല അതുകൊണ്ട് ജനന മരണങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത പ്രകൃതിയുടെ നിയമത്തിനകത്തുപെടുന്ന കാലത്തിനകത്തുപെടുന്ന കാലത്തിനും ദേശത്തിനും അകത്തുപെടുന്ന പ്രകൃതി നിയമമായ സ്ഥിതിക്ക് നീ എന്തിനതിനെ കുറിച്ച് ദുഃഖിക്കുന്നു Arjuna you cannot control the death and birth of anything any one under that situation why do you offer yourself for the worries to be encapsulated upon you engraved upon you എന്തിന് നീ ദുഃഖിക്കണം ഇത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് അപ്പൊ രണ്ട് തരത്തിലുള്ള രീതിയിലാണ് കൃഷ്ണൻ അർജുനോട് പറയുന്നത് ഒന്ന് പാരമാർത്ഥിക ജ്ഞാനത്തിലൂടെ രണ്ട് വ്യാവഹാരിക ജ്ഞാനത്തിലൂടെയുള്ള വ്യക്തമായിട്ട് അതായത് ഞാനും ഇപ്പൊ പലരോടും പറയാറുണ്ട് നിങ്ങൾ മാനേജർ ആവട്ടെ ഡയറക്ടർ ആവട്ടെ ഐ എ കാരനോ മന്ത്രിയോ ആരുമാവട്ടെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായ മുസ്ലിങ്ങൾ ഈ ഭൂമിയിലില്ല അത് ഉറപ്പാണ് പിന്നെ എന്തിനു പരിധിക്കപ്പുറം ദുഃഖിക്കുന്നു വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല മക്കളെ എന്ന് പറയുന്ന സമയത്താ ഓർമ്മിക്കാനുള്ളത് വാശിയും പകയും വിദ്വേഷവും ഭയവും ദുഃഖവും അഹങ്കാരവും എല്ലാം നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ ഓർമ്മിക്കുക we are not permanent here അതാ കൃഷ്ണൻ പറയുന്നത് അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രകാ പരിദേവന ലോകത്തിൽ ഒരു സൈന്റിസ്റ്റും ഇങ്ങനെ പറഞ്ഞിട്ടില്ല കൃഷ്ണനെ പോലെ ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങൾ സർവചരാചരങ്ങളുടെയും സർവഭൂതങ്ങളുടെയും ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങൾ വ്യക്തമേ അല്ല പിന്നെ മരണത്തിന് ശേഷമുള്ളതും വ്യക്തമല്ല ഇവയ്ക്ക് രണ്ടിനും ഇടയ്ക്ക് ജനനത്തിനും മരണത്തിനും day of birth and day of ഡെത്തിന് ഇടയ്ക്കുള്ളത് മാത്രമാണ് വ്യക്തമായിട്ടുള്ളത് അതുകൊണ്ട് നീ എന്തിനാ അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നത് ഹേ Arjuna you need not worry about whatever is temporarily demonstrable in front of you